സുദീർഘമായ ഒരു ക്ലാസ് അധ്യാപകരായ നിങ്ങളെല്ലാവരും കേൾക്കുകയുണ്ടായി ഇവിടെ അധ്യാപകരിൽ നിന്ന് ഒരു ക്ലാസ് ആരംഭിച്ച് എല്ലാവർക്കും ഉതകുന്ന വിധത്തിലുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് അധ്യാപകർക്ക് വേണ്ടിയുള്ള സന്ദേശം തന്നെ പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ അധ്യാപകരോട് ഞാൻ പറയുകയാണ് ലോകത്തിൽ എത്രയോ അധ്യാപകരുണ്ട് ആ അധ്യാപകരിൽ നിന്ന് നമുക്കെന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള വ്യത്യാസം എന്താണ് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള വിഷയമല്ലാതെ മറ്റു പല വിഷയങ്ങളിലും നിങ്ങൾക്കറിവുണ്ടാവണം നിങ്ങൾക്കറിവുള്ള വിഷയത്തിൻ്റെ അവസാന ബിന്ദു വരെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുമ്പോഴും അവരെയും അറിയിക്കണം മറ്റുള്ള വിഷയങ്ങളും കൂടി അവർ പഠിക്കണമെന്ന് നിങ്ങൾ അധ്യാപകർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത ഉണ്ടാക്കേണ്ടതുപോലെ നിങ്ങളുടെ വിദ്യാർത്ഥികളിലും അവർക്ക് അവരുടേതായ പ്രത്യേകതകൾ ഉണ്ടാവണമെന്നും അനേക കോടി വിദ്യാർത്ഥികളിൽ നിന്ന് നിങ്ങളുടെ വിദ്യാർത്ഥികളിൽ ഓരോരുത്തർക്കുമുള്ള പ്രത്യേകത എന്തായിരിക്കണമെന്ന് അവർ തീരുമാനിക്കണമെന്നും നിങ്ങൾ അവരോട് പറയണം നിങ്ങൾ അറിവ് നേടുന്നത് പോലെ ചെവിയും കണ്ണും നാവും ചിന്തയും ഉപയോഗിച്ച് അറിവ് നേടേണ്ടതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം നിങ്ങൾ പഠിച്ചതെല്ലാം അവരെ പഠിപ്പിച്ചാൽ മാത്രം പോരാ നിങ്ങൾ പഠിച്ച രീതിയും അവരെ പഠിപ്പിക്കണം അവർക്കത് ജീവിതത്തിൽ മാർഗദർശകമാകണം അവർ ഇന്ന് ജീവിതത്തിൽ ഉപയോഗിക്കട്ടെ ഉപയോഗിക്കാതിരിക്കട്ടെ കാലചക്രം തിരിയുമ്പോൾ അവരിത് സ്വീകരിക്കാതിരിക്കില്ല ജീവിതത്തിൽ അധ്യാപകരെ ഓർമ്മിക്കുന്നവർ മാതാപിതാക്കളെ ഓർമ്മിക്കുന്നവരെ പോലെ തന്നെ ധാരാളമുണ്ട് അവരുടെ കമൻറ്റുകൾ സജഷൻസ് ഗൈഡൻസ് ഉപദേശങ്ങൾ അനുഭവങ്ങൾ ഇത് അയവിറക്കുന്ന കോടിക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട് അതുകൊണ്ട് നിങ്ങളെന്ന അധ്യാപികയ്ക്ക് അധ്യാപകന് കുറേ പ്രത്യേകതകൾ ഉണ്ടാവണം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഏതറിവും കൊടുക്കാൻ കഴിവുള്ളവനാണ് നിങ്ങൾ എന്ന് നിങ്ങൾ അറിയണം അതേപോലെ നിങ്ങളുടെ വിദ്യാലയത്തിന് പ്രത്യേകത ഉണ്ടാവണം ആ വിദ്യാലയം മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് എത്രത്തോളം നന്മ നിറഞ്ഞതാണ് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് അറിയുകയും ആ വ്യത്യാസം ഉജ്ജ്വലമായ രീതിയിൽ പ്രദർശിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും വേണം ഏതെല്ലാം സ്കൂളിൽ നിങ്ങൾ പോകാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ അവിടെ കാണുന്ന നന്മകളെല്ലാം നിങ്ങളുടെ സ്കൂളിൽ പകർത്താൻ സാധിക്കണം അവിടെയുള്ള തിന്മകളൊന്നും നമ്മളുടെ സ്കൂളിൽ ഉണ്ടെങ്കിൽ അതില്ലാതെയാക്കാനും ശ്രമിക്കണം മറ്റ് സ്കൂളുകളിലെ ക്ലാസ് മുറികളിലും അധ്യാപകരുടെ പെരുമാറ്റവും പ്രിൻസിപ്പാളിൻ്റെ പെരുമാറ്റവും അതുപോലെ തന്നെ നന്മകളുമെല്ലാം ചിന്തിച്ച് പ്രാവർത്തികമാക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സ്കൂള് നമ്മളുടെ കോളേജ് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂള് സ്കൂൾ അധ്യാപകർക്ക് കോളേജാണെങ്കിൽ കോളേജ് അധ്യാപകർക്ക് യൂണിവേഴ്സിറ്റി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സമുജ്വലമാക്കണം കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും പോകാനുള്ള ദൗർഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് വളരെ പ്രാകൃതവും വളരെയധികം നിരാശാജനകവുമായ ഡിപ്പാർട്ട്മെൻറ്റുകളും ലാബറട്ടറികളുമാണ് പലപ്പോഴും ഒരു ഗവേഷണത്തിന് അനുയോജ്യമല്ലെന്ന് മാത്രമല്ല ആ മുറിയിൽ കൂടെ നടക്കാൻ പോലും പറ്റാത്ത അത്രയും വൃത്തികേടുകളാണ് അവിടെ കാണാൻ സാധിക്കുക ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ലാബറട്ടറികൾ മാതിരിയാണ് കേരളത്തിലെ പല യൂണിവേഴ്സിറ്റി ലാബറട്ടറികളും ക്ലാസ് മുറികളും ഇരിക്കുന്നത് ഇതെല്ലാം മാറ്റം വരുത്തണമെങ്കിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് ചേർക്കാനുള്ള നേതൃത്വം അധ്യാപകർക്ക് കൊടുക്കാൻ സാധിക്കണം മാറ്റങ്ങൾ വരേണ്ടത് നമ്മളിൽ നിന്നാണ് അതുകൊണ്ട് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മളുടെ വിദ്യാലയത്തിനും നമ്മുടെ ക്ലാസ് മുറിക്കും വളരെയധികം പ്രത്യേകതകൾ ഉണ്ടാവാൻ സാധിക്കണം നമ്മുടെ സ്ഥാപനം രാഷ്ട്രത്തിൻ്റെ പൗരന്മാരെ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് എന്ന ഉപരിപ്ലവമായിട്ടാണെങ്കിലും ചിന്തിക്കാൻ സാധിക്കണം ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട് ഈ ധാരണ തെറ്റാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ തന്നെ പൗരന്മാരാണ് അവർക്ക് എല്ലാത്തിനെയും നിഷേധിക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനുമുള്ള മനസ്സ് ഉണ്ടാക്കുന്ന സംഘടനകളുണ്ട് അവിടെയും ഓർമ്മിക്കാം നമ്മൾക്ക് അവരുടെ മനസ്സിൽ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കുന്ന വളർത്താൻ സാധിക്കുന്ന നന്മ നിറഞ്ഞ വികാരങ്ങൾ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കടമയുടെയും കടപ്പാടിൻ്റെയും ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും സംതൃപ്തിയുടെയും നിറകുടമാക്കി മാറ്റാൻ സാധിക്കണം നമ്മുടെ വിദ്യാർത്ഥികളെ വാശിയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കലുഷിതമായ ഈ ഭൂമിയിൽ നിന്ന് നന്മ നിറഞ്ഞ വിദ്യാർത്ഥികളെ വാർത്തെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം എത്ര കാലം നമ്മൾ പഠിപ്പിക്കുന്നു എന്നല്ല പഠിപ്പിക്കുന്നിടത്തോളം നന്മ നിറഞ്ഞ രീതിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അധ്യാപകർ തന്നെ ധർമ്മബോധം ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെയാ വിദ്യാർത്ഥികളിൽ ധർമ്മബോധം ഉണ്ടാക്കാൻ സാധിക്കാം അധ്യാപകർ തന്നെ നിഷേധാത്മകതയിൽ വളരുന്നവരാണെങ്കിൽ വിദ്യാർത്ഥികളിൽ എങ്ങനെയാണ് നിഷേധാത്മകത ഇല്ലാതെയാക്കാൻ സാധിക്കാം അധ്യാപകർക്ക് തന്നെ നമ്മുടെ രാഷ്ട്രത്തോടും രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തോടും പുച്ഛമാണെങ്കിൽ വിദ്യാർത്ഥികളിൽ എങ്ങനെയാണ് ഈ രാഷ്ട്രത്തോടും രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തോടും നന്മയുണ്ടാക്കാൻ സാധിക്കാം ഇവിടെയെല്ലാം മാറ്റം വരേണ്ടത് വിദ്യാർത്ഥികളിലല്ല മാറ്റം വരേണ്ടത് അധ്യാപകരിലാണ് അധ്യാപകരിൽ മാത്രമാണ് മാറ്റം വരുത്തേണ്ടത് വീണ്ടും ഞാൻ പറയുന്നു എത്രയോ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് അവിടെയെല്ലാം ക്ലാസ് കേൾക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു മാറ്റവുമില്ല അവരെല്ലാം ഒരേ രീതിയിൽ വാക്കുകളും വരികളും സ്വീകരിക്കാൻ തയ്യാറാണ് പിന്നെ എന്തുകൊണ്ട് പല പല സ്കൂളുകളിലും വിദ്യാർത്ഥികൾ അലസമായി പോകുന്നു കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട താള തരംഗ ദൈർഘ്യത്തോടു കൂടി കൊടുക്കാൻ കഴിവുള്ളവരില്ലാത്തതാണ് അതിന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൊബൈൽ ഫോണിൻ്റെ വേവ് ലെങ്ത് അല്ല ടി വിയുടെ വേവ് ലെങ്ത് ടി വിയുടെ വേവ് ലെങ്ത് അല്ല റേഡിയോയുടെ വേവ് ലെങ്ത് ഇതിൻ്റെ ഒന്നിൻ്റെയും വേവ് ലെങ്ത് അല്ല കോഡ്ലെസ് ടെലിഫോണിൻ്റെ വേവ് ലെങ്ത് അതേപോലെ ഓർമ്മിക്കുക ഓരോ ക്ലാസ്സിലും വിദ്യാർത്ഥികളുടെ വേവ് ലെങ്ത് വ്യത്യാസമുണ്ട് അവരുടെ വിദ്യാഭ്യാസ നിലവാരം കൂടുന്നതനുസരിച്ച് വേവ് ലെങ്ത് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ലോവർ പ്രൈമറിയിൽ ക്ലാസ് എടുക്കേണ്ട രീതിയിലല്ല കോളേജിൽ ക്ലാസ് എടുക്കേണ്ടത് ധാർമ്മിക ബോധവും മൂല്യാധിഷ്ഠിതമായ അറിവും എല്ലാം കൊടുക്കുമ്പോഴും വിരസമാകാതെ ബോറടിക്കാതെ രസകരമായ രീതിയിൽ അനുഭവത്തിൻ്റെയും അനുഭൂതിയുടെയും നല്ല കൂട്ടുകൾ ചേർത്ത് വേണം ഈ അറിവുകളെല്ലാം കൊടുക്കാൻ നന്മ നിറഞ്ഞത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ആ വിദ്യാർത്ഥികളിൽ മാറ്റം ഉണ്ടാവുക ഒരു വിദ്യാർത്ഥിയും നിഷേധിയായി ജനിക്കുന്നില്ല നിഷേധിയായി തീരുകയാണ് ഈ അധ്യാപകർക്ക് വലിയൊരു ദൗത്യമുണ്ട് മാതാപിതാക്കളോട് അറിയിക്കേണ്ട ദൗത്യമുണ്ട് തിങ്കളാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെ ഏഴ് മണിക്കൂറിൽ താഴെ മാത്രമേ വിദ്യാർത്ഥികൾ സ്കൂളിൽ വരുന്നുള്ളൂ എന്ന് അധ്യാപകരെ രക്ഷാകർത്താക്കളെ ഓർമ്മിപ്പിക്കണം തിങ്കളാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെയുള്ള വർക്കിംഗ് ഡേയിൽ പോലും പതിനേഴ് മണിക്കൂർ വിദ്യാർത്ഥികൾ അധ്യാ അധ്യാപകരുടെ കൂടെയല്ല രക്ഷാകർത്താക്കളുടെ കൂടെയാണ് ശനിയും ഞായറും ഇരുപത്തിനാല് മണിക്കൂറും അവർ രക്ഷാകർത്താക്കളുടെ കൂടെയാണ് അതുകൊണ്ട് അധ്യാപകർക്ക് സിലബസിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാഠങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രമേ സ്കൂളിൽ ലഭിക്കുന്നുള്ളൂ മൂല്യാധിഷ്ഠിതമായ അറിവ് കൊടുക്കേണ്ടത് അതാത് വീട്ടിലെ മാതാപിതാക്കളാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ധർമ്മവും കൂടി അധ്യാപകർ ഏറ്റെടുക്കണം നാൽപ്പതും അൻപതും കുട്ടികളെ ക്ലാസ്സിലിരുത്തി നിയന്ത്രിക്കുന്നതിനേക്കാൾ അവർക്ക് മൂല്യം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എളുപ്പം അവനവൻ്റെ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് മൂല്യം പറഞ്ഞു കൊടുക്കലാണ് നല്ലത് എന്ന് മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എല്ലാ എല്ലാ അധ്യാപകരും ഏറ്റെടുക്കണം ജീവിതത്തിൽ മാർക്ക് എന്ന് പറയുന്നതല്ല അവസാനത്തെ ലക്ഷ്യം അത് ജീവിതത്തിനും ഉപരിപഠനത്തിനും ഒരു മാർഗം മാത്രമേ ആകുന്നുള്ളൂ എന്ന് പറയണം പരീക്ഷ വലിയ കടമ്പയാണെന്നും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നാണെന്നും ആത്മഹത്യ വരെ എത്തിക്കുന്ന ഒന്നാണെന്നുമുള്ള ധാരണ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കാതിരിക്കാൻ സാധിക്കണം ഈ വിദ്യാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സമൂഹത്തിലെ നന്മ തിന്മകളെക്കുറിച്ച് വിലയിരുത്താനുള്ള അറിവ് വിദ്യാർത്ഥികളിൽ ഉണ്ടാകണം ഉണ്ടാക്കണം എന്ന് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കണം അറിവ് എവിടെ നിന്ന് ലഭിച്ചാലും അത് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾക്കുണ്ടെന്ന് അവരെ അറിയിക്കണം ചെവിയിലൂടെ എവിടെ നിന്നെല്ലാം കേൾക്കാൻ സാധിക്കുമോ അത് കേൾക്കണം സിലബസിലുള്ളത് മാത്രമല്ല അറിവ് അതിന് പുറത്തും ലോകത്തിൽ അറിവുണ്ട് പ്രകൃതിയിൽ അറിവുകളുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും അറിവുകളുണ്ട് എന്ന് അത് കേൾക്കാനും അത് കണ്ട് വായിച്ച് പഠിക്കാനും ടി വിയിലൂടെയും സിനിമയിലൂടെയും സീരിയലിലൂടെയും എല്ലാത്തിലൂടെയും കണ്ടും കേട്ടും പഠിക്കാനുള്ള ധാരാളമുണ്ടെന്നും നന്മ നിറഞ്ഞ രീതിയിൽ ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം സംശയ നിവാരണം വരുത്തുകയും പഠിക്കുകയും ചെയ്യേണ്ടതെന്നും വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തണം ജീവിതത്തിലെ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ജയവും പരാജയവും ഉണ്ടെന്നും എല്ലാ കാര്യത്തിലും നമുക്ക് സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ധരിക്കരുതെന്നും വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിറഞ്ഞ രീതിയിൽ ആത്മവിശ്വാസം കൊടുക്കുന്ന വേളയിൽ അധ്യാപകർ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് കുടുംബത്തിൽ മക്കളുടെ ദൗത്യം എന്താണെന്ന് വ്യക്തമായ ഭാഷയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മോഡേൺ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് മാറ്റിവെച്ച് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർക്ക് സാധിക്കണം അച്ഛനും അമ്മയും ഒരു മണിക്കൂർ ഉപദേശിക്കുന്നതും അധ്യാപകർ അഞ്ച് മിനിറ്റ് ഉപദേശിക്കുന്നതും ഒരേ മൂല്യമാണുള്ളത് ഏത് മോഡേൺ സബ്ജക്റ്റിൻ്റെ കൂട്ടത്തിലും ഈ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയം തന്നെ വിങ്ങി പൊട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും വിതുമ്പുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ധർമ്മബോധം കുടുംബത്തിലെ ധാർമ്മിക മൂല്യങ്ങൾ കൊടുക്കാൻ രക്ഷാകർത്താക്കളെക്കാളും എളുപ്പത്തിൽ സാധിക്കുന്നത് അധ്യാപകർക്കാണ് ആ ദൗത്യം ഏറ്റെടുക്കണം അതെല്ലാമാണ് അധ്യാപകർക്ക് ഉണ്ടാകുന്ന മഹത്വത്തിന് കാരണം അധ്യാപകരെ വിദ്യാർത്ഥികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും സബ്ജക്റ്റിലുള്ള അറിവ് കൊണ്ട് മാത്രം സാധിക്കില്ല മറ്ററിവുകളും ഉണ്ടാകണം ധാർമ്മിക ബോധവും അധ്യാപകനുണ്ടെന്ന് വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടണം ഞങ്ങൾക്ക് ഒരു രക്ഷാകർത്താവാണ് ഈ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന ബോധം ഉണ്ടാക്കണം ഈ ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം സമൂഹത്തിൽ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കണം അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുക അരുത് എന്നവരോട് പറയണം കർമ്മമണ്ഡലത്തിൽ എവിടെ പ്രവർത്തിക്കുമ്പോഴും ധർമ്മനിരതമായ കർമ്മമാണ് ചെയ്യേണ്ടത് എന്നവരെ ഓർമ്മപ്പെടുത്തണം അനീതിക്കും അന്യായത്തിനും അധർമ്മത്തിനും കൈക്കൂലിക്കും ഒരിക്കലും കൂട്ടുനിൽക്കരുതെന്നും സാധിക്കുന്നിടത്തോളം എതിർക്കണമെന്നും വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഇഷത്തിൻ്റെയോ അല്ലെങ്കിൽ ചിന്താധാരയുടെയോ വക്താക്കളാവേണ്ട ആവശ്യമില്ലെന്നും നന്മ നിറഞ്ഞ ഏതറിവുകളും എവിടെ നിന്നും സ്വീകരിക്കാനുള്ള ധാർമ്മിക ബോധം നമുക്ക് ഉണ്ടാവണമെന്നും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നത് അധ്യാപകർക്കാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ സൂചിപ്പിച്ച അതേ വരി ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് പത്ത് പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം കേൾക്കുന്നത് പത്ത് പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം എഴുതുന്നത് പത്ത് പ്രാവശ്യം എഴുതുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം കേൾക്കുന്നത് പത്ത് പ്രാവശ്യം കേൾക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം കണ്ടുകൊണ്ട് കേൾക്കുന്നത് ഇൻ്റർനെറ്റും ഇമെയിലും അതേപോലെ തന്നെ നമുക്ക് ലഭ്യമാകുന്ന ഏത് അൾട്രാ മോഡേൺ ടി വി ചാനലും ഉപയോഗിച്ച് അറിവ് നേടാനുള്ള മനസ്സ് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കാൻ അധ്യാപകർക്ക് സാധിക്കണം ഈ ലോകത്തിലെ നന്മകൾ കേൾക്കുകയും തിന്മകളും കേൾക്കണം തിന്മകൾ കേട്ട് അത് ജീവിതത്തിൽ വരുത്തരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ അത് സഹായിക്കും നന്മകളും തിന്മകളും കണ്ടുകൊണ്ട് അതിലെ തിന്മകൾ ജീവിതത്തിൽ വരരുത് ഉണ്ടാകരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ അത് സഹായിക്കും നന്മകളും തിന്മകളും സംസാരിക്കാൻ പഠിപ്പിക്കരുത് നന്മകൾ മാത്രം സംസാരിക്കാൻ അവിടെ പഠിപ്പിക്കേണ്ടത് തിന്മകൾ സംസാരിക്കാതിരിക്കാനുള്ള നല്ല അറിവ് ബോധം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണം ഇൻഫർമേഷനും നോളജും വിസ്ഡവും എക്സ്പീരിയൻസും അവർക്ക് പറഞ്ഞു കൊടുക്കണം അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും അവർക്ക് പറഞ്ഞു കൊടുക്കണം ആത്മീയതയും ശാസ്ത്രവും സമന്വയിപ്പിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഭൂതകാലത്തിൻ്റെ നന്മ നിറഞ്ഞ അറിവുകളും വർത്തമാനകാലത്തിൻ്റെ നന്മ നിറഞ്ഞ അറിവുകളും ഒരുമിച്ച് ചേർക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം അനുഭൂതിയുടെ തലത്തിലുള്ള അറിവുകളും ശാസ്ത്രത്തിൻ്റെ ഗവേഷണ തലത്തിലുള്ള അറിവുകളും എക്സ്പീരിയൻസബിൾ നോളജും എക്സ്പെരിമെൻ്റബിൾ നോളജും പഠിക്കാൻ അറിയാൻ അനുഭവിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം ഒന്നിനെക്കുറിച്ചും അവസാന വാക്ക് പറയാൻ സാധിക്കില്ല എന്നവരെ ബോധ്യപ്പെടുത്തണം ശാസ്ത്രമല്ല പരമമായ സത്യം പരമമായ സത്യത്തെ കണ്ടെത്താൻ മനുഷ്യന് ഇതുവരെ സാധിച്ചിട്ടില്ല പരമമായ സത്യത്തിലേക്കുള്ള പ്രയാണമാണ് എല്ലാ മാർഗവും എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ആത്മീയത അന്ധമായ മതമല്ല മറിച്ച് പരമമായ സത്യത്തെക്കുറിച്ച് ആന്തരികമായിട്ട് ബുദ്ധിപരമായിട്ട് ചിന്താപരമായിട്ട് അറിയാനുള്ള പന്ഥാവാണ് ആത്മീയത ശാസ്ത്രം ലാബറട്ടറിയിലൂടെ പരമമായ സത്യം കണ്ടെത്താനുള്ള മാർഗമാണ് ലാബറട്ടറിയിലൂടെ കണ്ടെത്തുന്നത് ബാഹ്യമായ മാർഗവും അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുമെന്നും ആന്തരികമായ മാർഗം ഒന്നേ ഉള്ളൂ എന്നും പലപ്പോഴും അത് മാറില്ല അത് അനന്ത വിദൂരമായ ദൂരത്തിലൂടെയുള്ള പ്രയാണമാണെന്നും അവരെ ഓർമ്മിപ്പിക്കണം ഒന്നിനെയും പുച്ഛിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കരുത് മറിച്ച് എല്ലാത്തിലെയും നന്മകൾ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവണമെന്നും ഓർമ്മിപ്പിക്കണം ഒരു കാരണവശാലും ഒരു വിദ്യാർത്ഥിയും ഒരു വിദ്യാർത്ഥിയും യൂസ്ലെസ് അല്ല എല്ലാ വിദ്യാർത്ഥിയും യൂസ്ഡ് ലെസ്സാണ് നമ്മൾ പലപ്പോഴും യൂസ്ലെസ് എന്ന് പറയാറുണ്ട് അല്ല പലപ്പോഴും ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥികളെ അധ്യാപകർക്ക് ഇഷ്ടമല്ല അവർ ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ നന്മയ്ക്കാണെന്ന് ഓർക്കാം കൂടുതൽ കൂടുതൽ നമുക്ക് അറിവുണ്ടാകണമെങ്കിൽ ആ അറിവ് പ്രയോഗിക്കാനുള്ള അവസരം ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥികൾ നമുക്ക് തരികയാണ് അതുകൊണ്ട് നിരന്തരമായി വളരണം ഉയരണം a good teacher is trying to become better teacher and aiming at becoming the best teacher നല്ലൊരു അധ്യാപകനും അധ്യാപികയും ആവാൻ സാധിക്കണം എത്രത്തോളം നമ്മുടെ കർമ്മമണ്ഡലം ധന്യമാക്കാൻ സാധിക്കുമോ അത്രത്തോളം ധന്യമാക്കണം അതിൽ മാനസികമായിട്ട് ഉയരണം ശാരീരികമായിട്ട് നന്മ നിറഞ്ഞ പന്ഥാവിലേക്ക് എത്തണം കുടുംബപരമായിട്ട് നമ്മുടെയും നമ്മുടെ വിദ്യാർത്ഥികളുടെയും കുടുംബത്തിൽ നന്മകൾ വരുത്താൻ ശ്രമിക്കണം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അനവരതം പ്രയത്നിച്ച് പ്രത്യേകിച്ച് പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ അവാർഡോ റിവാർഡോ പൊന്നാടയോ പ്രതീക്ഷിക്കാതെ ധർമ്മബോധത്തോടുകൂടി നമ്മുടെ സ്ഥാപനത്തെ വളർത്താൻ നമുക്ക് സാധിക്കണം സമൂഹത്തിന് വേണ്ടി അനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവരാണ് അധ്യാപകർ അവർക്ക് നേതൃത്വം നൽകാൻ സാധിക്കും ആ നേതൃത്വം നൽകാനുള്ള കഴിവ് അവർക്കുണ്ടാവണം ഉജ്ജ്വലമായിട്ടുള്ള കർമ്മമണ്ഡലത്തിൽ അധ്യാപകരെ സമൂഹം ബഹുമാനിക്കുന്നു സമൂഹത്തിൻ്റെ നന്മകൾക്ക് പങ്കെടുക്കാൻ അവർക്ക് സാധിക്കണം അതേപോലെ രാഷ്ട്രത്തിൻ്റെ ഭൂതകാല വൈഭവത്തെക്കുറിച്ചും വർത്തമാനകാല നന്മകളെക്കുറിച്ചും ഭാവി കാലത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ഓപ്പർച്യൂണിറ്റി അവസരങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കണം അതേപോലെ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കണം നിങ്ങൾ ലോകത്തിൽ എവിടെ ചെന്നാലും ശരി നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങളുടെ പേരിൽ അറിയപ്പെടുക നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ രാഷ്ട്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് രാഷ്ട്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന അവഹേളിക്കുന്ന രാഷ്ട്രത്തിന് അപഭ്രംശം സംഭവിക്കുന്ന നിഷേധാത്മകമാക്കുന്ന ഒന്നും നിങ്ങളിൽ നിന്നുണ്ടാവരുത് എന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞ് ഓർമ്മിപ്പിക്കണം കൂടി വിദ്യാർത്ഥികളോട് പറഞ്ഞാലേ അവർ ആത്മാഭിമാനത്തോടു കൂടി സ്വീകരിക്കുള്ളൂ നിങ്ങൾ പറയുന്ന വാക്കുകളിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാനുള്ള കഴിവുണ്ടാകണം എങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് അത് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നന്മ നിറഞ്ഞ അറിവുകൾ കൊടുക്കുന്ന ഒരു സ്രോതസ്സായി തീരട്ടെ നിങ്ങൾ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച ആദ്യം പറഞ്ഞ വരികൾ ഓർമ്മിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അധ്യാപകനിൽ നിന്ന് കാൽഭാഗം അറിവേ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുള്ളൂ എന്ന് വിദ്യാർത്ഥികളെ അറിയിക്കണം തന്നെത്താനെ കാൽഭാഗം അറിവ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കണമെന്ന് അറിയിക്കണം ചുറ്റുപാടുകളിൽ നിന്ന് മൂന്നാമത്തെ കാൽഭാഗം ഉണ്ടാക്കണമെന്ന് അറിയിക്കണം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ബാക്കി കാൽഭാഗം അവസാനത്തെ കാൽഭാഗം അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസിലൂടെ ഉണ്ടാക്കണമെന്ന് അവരെ അറിയിക്കാൻ സാധിക്കണം അനുഭവം കൊണ്ട് കണ്ടത് അവർ പഠിക്കണമെന്ന് പറയണം അവരിൽ ആസക്തിയും ഉണ്ടാക്കരുത് വിദ്യാലയം പ്രവർത്തിക്കുന്ന ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സിൽ വിദ്യാർത്ഥികളും അധ്യാപകരും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കരുത് എന്ന ഉറച്ച തീരുമാനമെടുക്കണം അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അറിവുകളുടെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിൻ്റെ നന്മ നിറഞ്ഞ പ്രയോഗത്തിനായിട്ടുള്ള മദ്യവിമുക്തം പുകവലി വിമുക്തം ഒരു പരിധിവരെ മാംസാഹാരത്തിൽ നിന്നും വിമുക്തമായ ഒരു ഒരു ശരീരഘടന ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ആരോഗ്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായ വിദ്യാർത്ഥികളെ വളർത്തി ഉയർത്താൻ നമുക്ക് അധികം അറിവ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിക്കും ഈ നന്മ നിറഞ്ഞ അറിവുകൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുമ്പോഴാണ് അവർക്ക് നന്മ നിറഞ്ഞ രീതിയിൽ വളരാൻ സാധിക്കുക ഒരു അധ്യാപകൻ എത്രത്തോളം വിദ്യാർത്ഥികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുന്നുവോ അതാണ് അധ്യാപകന് ലഭിക്കുന്ന ഏറ്റവും വലിയ അവാർഡ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സൊസൈറ്റിയുടെയോ അവാർഡെല്ലാം താൽക്കാലികം മാത്രമാണ് ആരും ശാശ്വതമായിട്ട് ഓർക്കാൻ പോകുന്നില്ല ഓരോ വിദ്യാർത്ഥിയോടും പറയണം അവരുടെ ചിത്രം അധ്യാപകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണമെന്ന് അതാണ് വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഓരോ വിദ്യാർത്ഥിയും നന്മ നിറഞ്ഞ കർമ്മബന്ധാവിലൂടെ പോകുമ്പോൾ അധ്യാപകരുടെ വാക്കുകൾ അവരുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടാവും അങ്ങനെ അവരുടെ ചെവിയിൽ മുഴങ്ങുന്ന ധർമ്മബോധത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഉടമസ്ഥരായി തീരട്ടെ ഓരോ അധ്യാപകനും അധ്യാപികയും എന്ന് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് മൂല്യാധിഷ്ഠിതമായ അറിവിൻ്റെ അധ്യാപകർക്കുള്ള ദൗത്യം അതേപോലെ തന്നെ ഈ പ്രഭാഷണത്തിനിടയ്ക്ക് ഞാൻ പല പ്രാവശ്യം ആവർത്തിക്കുകയുണ്ടായി നിങ്ങൾ മാനേജർ ആവട്ടെ ക്ലർക്ക് ആവട്ടെ മന്ത്രി ആവട്ടെ സെക്രട്ടറി ആവട്ടെ ഇൻഷുറൻസിൽ ഏജൻ്റ് ആവട്ടെ കച്ചവടക്കാരനാകട്ടെ എന്ന് ഇങ്ങനെയുള്ളവരെല്ലാവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് പലപ്പോഴും അധ്യാപക വൃത്തിക്ക് ശേഷവും നമ്മൾ പലതിൻ്റെയും സെക്രട്ടറിമാരായിരിക്കും പലതിൻ്റെയും പ്രസിഡൻറ്റുമാരാണ് നമ്മൾ നമ്മുടെ ഭാര്യയുടെ ഭർത്താവാണ് നമ്മളിൽ ചിലർ ഭർത്താവിൻ്റെ ഭാര്യയാണ് സ്ത്രീകൾ ഭാര്യമാരും പുരുഷന്മാരും ഭർത്താക്കന്മാരും നമ്മൾ തന്നെ നമ്മുടെ അച്ഛനമ്മമാരുടെ മക്കളാണ് നമ്മൾ തന്നെ നമ്മുടെ മക്കളുടെ അച്ഛനമ്മമാരാണ് ഇങ്ങനെ സമൂഹത്തിൽ പലതായിട്ടാണ് നമ്മൾ ജീവിക്കുക ഒരു അധ്യാപകൻ അധ്യാപകൻ മാത്രമല്ല എല്ലാമാണ് അതുകൊണ്ടാണ് ഞാൻ മാനേജറാണ് ക്ലർക്കായിരിക്കും ചിലപ്പോൾ ക്ലറിക്കൽ വർക്കായിരിക്കും ചെയ്യുക അവർ അതും ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിക്കുന്നവർ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ പ്രവർത്തിക്കേണ്ടി വരുന്നവരുണ്ടാവും ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ഈ കർമ്മമണ്ഡലത്തിലുള്ളവരുണ്ടാവും അവരും കൂടി ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ പ്രഭാഷണം ഈ ക്ലാസ് കേൾക്കുക അപ്പം നിങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് പറയാൻ സാധിക്കില്ലല്ലോ അവർക്കും കൂടി അത് ബാധകമാവണം അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ പറയുമ്പോൾ പല പല മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ പേരുകളും അവരുടെ ഡെസിഗ്നേഷനും കൂടി ഞാൻ ഉദ്ധരിച്ചത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും വളർച്ചയുടെ ക്രെഡിറ്റും വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിക്കണം വിദ്യാർത്ഥികളുടെ പരിമിതികളുടെ ഡിസ്ക്രെഡിറ്റ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കണം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സന്ദേശം ജനറലി ഒന്ന് തന്നെയാണ് ആ ജനറലി കൊടുക്കേണ്ടതിൽ നിന്ന് ഒരു പത്ത് ശതമാനം അധ്യാപകർക്ക് മാറ്റി പറയണമെന്ന് മാത്രം കാരണം അവർ അറിവ് നേടി അറിവ് കൊടുക്കുന്നവരാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി മറ്റുള്ളവർ അറിവ് നേടി അറിവ് പ്രയോഗിക്കുന്നവരാണ് അധ്യാപകരും മറ്റുള്ളവരും തമ്മിൽ അത്ര വ്യത്യാസമേ ഉള്ളൂ അധ്യാപകർ അറിവ് നേടി അറിവ് കൊടുക്കുന്നവർ മറ്റുള്ളവർ അറിവ് നേടി അറിവ് പ്രയോഗിക്കുന്നവർ പഠിച്ചത് മാത്രമാണ് സത്യം എന്ന് ചിന്തിക്കാതെ നന്മ നിറഞ്ഞതെല്ലാം നമുക്ക് ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധിക്കണം യുക്തിവാദി എന്ന വാക്കിൻ്റെ അർത്ഥം ഓരോ മനുഷ്യനും ഓരോന്നാണ് യുക്തമായിട്ടുള്ളത് അനുയോജ്യമായിട്ടുള്ളത് ആ യുക്തമായിട്ടുള്ളത് ഏതോ അത് തിരിച്ചറിയാൻ കഴിവുണ്ടാവുമ്പോഴാണ് അവനെ യുക്തിവാദി എന്ന് പറയുക ഒരു രോഗിക്ക് യുക്തമായതായിരിക്കില്ല ആരോഗ്യവാനായിട്ടുള്ള വ്യക്തിക്ക് യുക്തമായത് ഒരു വിദ്യാർത്ഥിക്ക് യുക്തമായതായിരിക്കില്ല ഒരു സെക്രട്ടറിക്ക് യുക്തമാവുന്നത് അതുകൊണ്ട് അവനവന് യുക്തമായത് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുള്ള വ്യക്തിയെയാണ് യുക്തിവാദി എന്ന് പറയുക അപ്പോൾ യുക്തിവാദി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിഷേധിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നവനല്ല പുരോഗമനവാദി എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് മാത്രം നോക്കുന്നവൻ എന്നർത്ഥമല്ല പുറകിലുള്ള നന്മകൾ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അവനും പുരോഗമനവാദിയാണ് അപ്പം നന്മകൾ എവിടെ നിന്ന് പുറകിൽ നിന്നോ സൈഡിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ സ്വീകരിച്ച് അതും കൂടി മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഉപയോഗിക്കുമ്പോൾ അയാളെയാണ് പുരോഗമനവാദി എന്ന് പറയുക അല്ലാണ്ട് പുറകിലുള്ളതെല്ലാം പിന്തിരിപ്പനും അതെല്ലാം അസംബന്ധവും എന്ന് പഠിക്കാതെ അറിയാതെ അറിയാൻ ആഗ്രഹിക്കാതെ പറയുമ്പോൾ ഏറ്റവും വലിയ അന്ധവിശ്വാസിയാവുന്നത് അയാളാണ് ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്ന ഒരു രാജ്യം കേരളമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അവരാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസികൾ ഞാൻ കണ്ണടച്ച് ലോകം മുഴുവനും ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണടച്ചിരുന്ന ലോകത്തിൽ മറ്റാർക്കും ഒന്നും അറിഞ്ഞുകൂടാ അവരെല്ലാം ദുരാചാരങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ എന്തൊരു അസംബന്ധമാണ് ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റികളിൽ ചെന്ന് അധ്യാപകരെ കണ്ട് അവരോട് ചില സംശയങ്ങൾ ചോദിക്കാം അവർ നിങ്ങളോട് പറയും എൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് സാധ്യമല്ല എന്ന് കേരളത്തിലെ അധ്യാപകരാണ് അവർക്കറിയാത്ത വിഷയത്തെക്കുറിച്ച് നിഷേധാത്മകമായി ആധികാരികമായിട്ട് സംസാരിക്കുന്നത് അവർ ധരിച്ചു വെച്ചിരിക്കുന്നു അവർ പഠിച്ചതും അവർ പഠിപ്പിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപവും അതുകൊണ്ട് ഓർമ്മിക്കുക നിങ്ങൾക്കറിയാത്ത വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ആധികാരികമായിട്ട് സംസാരിക്കരുത് അഭിപ്രായ പ്രകടനം നടത്താം എനിക്കത് അറിഞ്ഞുകൂടാ എനിക്കതിൽ വിശ്വാസമില്ല ജ്യോതിഷം തെറ്റാണെന്ന് പറയാൻ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അത് പഠിച്ചതിന് ശേഷമേ പറയാവൂ വാസ്തുവിദ്യ തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അത് പഠിച്ചതിന് ശേഷമേ പറയാവൂ വേദങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പഠിച്ചതിന് ശേഷമേ പറയാവൂ അതുതന്നെയാണ് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഈ നാട്ടിലുള്ള അറിവ് മുഴുവനും അസംബന്ധമാണെന്ന് പറയുമ്പോൾ ആ മുഴുവനും എന്ന വാക്കിനകത്ത് എണ്ണി എണ്ണി പറയാനുള്ള കഴിവുണ്ടാവണം ചിലപ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ പ്രഭാഷണം നടത്തുമ്പോൾ ചിലർ പറയാറുണ്ട് ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ളതൊന്നുമല്ല വെറുതെ ഗോപാലേഷൻ ഉണ്ടാക്കി പറയാണ് എനിക്ക് ദുഃഖം തോന്നാറുണ്ട് ഒറിജിനൽ സ്രോതസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടും ഏത് കാലഘട്ടത്തിൽ ആരാണ് കണ്ടുപിടിച്ചത് എന്ന് വിവരിച്ചിട്ടും അത് സ്വീകരിക്കാനുള്ള മനസ്സില്ലാതെ അടഞ്ഞ മനസ്സും അടഞ്ഞ കണ്ണുമായിട്ട് ഞാൻ കേൾക്കാത്തത് കൊണ്ട് ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറയുന്ന അധ്യാപകരുടെ ഒരു സ്രോതസ്സാണ് കേരളത്തിലുള്ളത് ഒരു പരമ്പരയാണ് കേരളത്തിലുള്ളത് എന്ന് ദുഃഖത്തോടു കൂടി പറയാൻ വേദനയോടുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഏതായാലും ഇത്രയും ശ്രദ്ധയോടുകൂടി ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന നിങ്ങളിൽ നിന്ന് അപ്രകാരം ഒരു വീക്ഷണം ഉണ്ടാവരുത് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്നല്ല എൻ്റെ അർത്ഥം ഭഗവത്ഗീത മുഴുവനും ഉപദേശിച്ചു കൊടുത്തിട്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യ ഏതത് അശേഷേണ യഥാ ഇച്ഛസി തഥാ ഗുരു അതിഗഹനമായ അറിവ് ഹേ അർജുന ഞാൻ നിനക്ക് വിവരിച്ചു തന്നു കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞതെല്ലാം വിമർശന ബുദ്ധിയ വിശകലനം ചെയ്ത് നിനക്ക് ഏത് ശരിയാണെന്ന് തോന്നുന്നു അത് നിനക്ക് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പറഞ്ഞത് അതേപോലെ സ്വീകരിക്കണമെന്നില്ല പക്ഷേ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് വിമർശന ബുദ്ധിയ വിശകലനം എന്നൊരു പദപ്രയോഗം ശ്രീകൃഷ്ണൻ നടത്തിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഏത് നോളജിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നോളജ് നേടി നോളജ് കൊടുക്കുന്നവരായ അധ്യാപകർ നിങ്ങളിലും ഇതുണ്ടാവണം നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാവട്ടെ ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ ഏത് തരം വിശ്വാസ പ്രമാണം വെച്ചു പുലർത്തുന്നവരാവട്ടെ ശരിയായിട്ടുള്ളത് മാത്രം പഠിപ്പിക്കാനുള്ള ആ ധർമ്മബോധം നിങ്ങൾക്കുണ്ടാവണം നമ്മളുടെ ചിന്താധാരയും നമ്മുടെ വിശ്വാസവും വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചേൽപ്പിക്കരുത് അത് പരാജയമായി തീരും ആദ്യം ഒരുപക്ഷെ അധ്യാപകരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു വരും പിന്നീട് പിന്നീട് അവർക്ക് കാര്യവിവരമുണ്ടാവുമ്പോൾ ഈ അധ്യാപകനെ അവർ വെറുക്കുന്നു അവർ അറയ്ക്കുന്നു എന്ന് വരെ പറയേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് അതുകൊണ്ടാണ് നമ്മൾക്ക് ശരി എന്ന് തോന്നുന്നത് എല്ലാവർക്കും ശരിയാവണമെന്നില്ല ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ അൺബയസ്ഡായിട്ട് മുൻവിധിയില്ലാതെ ഒരു ഹിഡൻ അജണ്ടയുമില്ലാതെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അവർ അതിനെ ശുദ്ധീകരിച്ച് നന്മകൾ സ്വീകരിച്ച് ഈ ലോകത്തിൽ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും നമ്മളുടെ ദൗത്യം അധ്യാപകൻ ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആണ് അൾട്രാ മോഡേൺ എക്യുപ്മെൻറ്റുകളെല്ലാം ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അനുയോജ്യമായ വിധത്തിലുള്ള അറിവ് ലോകത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്ന വിധത്തിലുള്ള അറിവുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ അധ്യാപകർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് പണ്ട് നിലനിന്നിരുന്ന അറിവും ഇന്ന് നിലനിൽക്കുന്ന അറിവുകളും ചേർത്ത് കൊടുക്കാൻ സാധിക്കണം നല്ല ഭാഷയിൽ നല്ല ഫേഷ്യൽ എക്സ്പ്രഷനോട് കൂടി നല്ല ചിന്താധാരയോടുകൂടി ഓരോ വിദ്യാർത്ഥികൾക്കും അമൃത ലഭിക്കുന്നത് പോലെ നിങ്ങളിൽ നിന്ന് നല്ല നല്ല അറിവുകൾ ലഭിക്കാൻ ജഗതീശ്വര അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പശ്യേമ ശരദശതം ജീവേമ ശരദശതം ശൃണ്വാമ ശരദശതം ഒരു നൂറ് വർഷം പരസ്പരം കാണാനും കൂടി ജീവിക്കാനും പരസ്പരം ചർച്ച ചെയ്യാനും നന്മ നിറഞ്ഞ രീതിയിൽ ഭൂമിയിൽ നിലനിൽക്കാനും ജഗതീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തതൊന്നും എൻ്റെ ഡിഗ്രിയോ എൻ്റെ ക്വാളിഫിക്കേഷനോ ആയിട്ട് ബന്ധപ്പെട്ടതല്ല സി എസ് ഐ ആറിൽ ഒരു സയൻറ്റിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ വിഷയമല്ല ഇത് എൻ്റെ നാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും സയൻസിലാണ് പി എച്ച് ഡി ബയോകെമിസ്ട്രിയിലാണ് D Litt science and technology in Sanskrit എന്ന വിഷയത്തിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് അല്ല ഞാൻ എടുത്തത് മറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതവും കർമ്മമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് എടുത്തത് അത് സശ്രദ്ധം കേട്ട് ഇത്രയും ഉജ്ജ്വലമായ മുഖഭാവത്തോടുകൂടി ഒരു കൂട്ടുവായ വിടാതെ വാച്ച് നോക്കാതെ ഇങ്ങനെ സ്തബ്ധരായിട്ട് ഇരിക്കാൻ നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സിൻ്റെ മുമ്പിൽ ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം പ്രണാമം പ്രണാമം